when Paul was speaking to Timothy, ആ, പൗലോസ് തിമോത്തിയോട് സംസാരിച്ച് സംസാരിക്കുന്ന സമയത്ത് this is 1 Timothy chapter 1 verse 1. ഒന്ന് തിമോത്തിയോസിന്റെ ഒന്ന് ഒന്ന് He said he he spoke of Christ Jesus who is our hope. നമ്മുടെ പ്രതീക്ഷയായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പൗലോസ് പറഞ്ഞു So when we talk about taking hold of Jesus യേശുക്രിസ്തുവിനെ മുറുകെ പിടിക്കുക എന്ന് നമ്മൾ പറയുമ്പോൾ that means taking hold of hope ഒരു ഒരു പ്രതീക്ഷയാണ് നമ്മൾ അവിടെ പിടിക്കുന്നത് if I if I taken hold of Jesus that means I taken hold of hope I shouldn't let go ഞാൻ കർത്താവിനെ മുറുകെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഒരു പ്രതീക്ഷയാണ് ഒരു ഒരു വലിയ പ്രതീക്ഷയാണ് ഞാൻ പിടിക്കുന്നത് yeah we can look at Hebrews chapter 3 verse 6 ഇബ്രായ ലേഖനത്തിന്റെ മൂന്നിന്റെ പതിനാറാം വചനം നമുക്ക് നോക്കാം It says that there is a boast of our hope that we should hold fast to. അവിടെ നമ്മൾ വായിക്കുന്നത് ആറ് അവിടെ നമ്മൾ മുറുകെ പിടിക്കേണ്ടത് നമ്മുടെ പ്രത്യാശയുടെ ധൈര്യവും പ്രശംസയും നാം അവസാനത്തോളം മുറുകെ പിടിക്കുവാനാണ് അവിടെ വായിക്കുന്നത് so Christ is faithful over his house whose house we are നമ്മൾ ക്രിസ്തുവിൻ്റെ ഭവനമാണ് ആ ഭവനത്തെ പറ്റി ചിന്തിക്കുമ്പോൾ യേശു ക്രിസ്തു വിശ്വസ്തനാകുന്നു എന്നാണ് നാം അവിടെ വായിക്കുന്നത് but we must hold fast to our confidence and the boast of our hope പക്ഷേ ടിൽ ദി എൻഡ് നമ്മൾ ഈ കേട്ട കാര്യങ്ങൾ യേശുക്രിസ്തു വിശ്വസ്തനാണ് അത് ദൈവത്തിൻ്റെ കർത്താവിനെ കുറിച്ചുള്ള കാര്യം പക്ഷെ നമ്മളോ നമ്മളവിടെ നമ്മുടെ ഈ പ്രത്യാശയും ധൈര്യവും നാം മുറുകെ പിടിക്കേണ്ടതുണ്ട് uh, <laughs> പ്രത്യാശയുടെ ധൈര്യവും പ്രശംസയും okay okay so what is what is hope when you think about hope what is it mean നിങ്ങൾ ഒരു നിമിഷം ഒന്ന് ചിന്തിക്കുക എന്താണ് പ്രതീക്ഷ എന്താണ് ഒരു പ്രത്യാശ എന്ന് പറയുന്നത് See, if you have to have a hope you have to have two things പ്രത്യാശ വേണമെങ്കിൽ നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങൾ ആവശ്യമുണ്ട് you must have a great desire for something നിങ്ങൾക്ക് ഒരു കാര്യത്തെക്കുറിച്ച് ഹൃദയത്തിൽ അത്യന്തം ആഗ്രഹം ഉണ്ടായിരിക്കണം and a great expectation of something പിന്നെ അതുകൂടാതെ ഒരു ഒരു വലിയ പ്രതീക്ഷ നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം If I have a great expectation but I don't have a desire, എനിക്ക് ആ, ഒരു വലിയ പ്രതീക്ഷയുണ്ട് പക്ഷേ ആഗ്രഹമില്ലെങ്കിലോ that's not hope. അത് അത് ഒരു ഏഹ്, ശരിയായ പ്രത്യാശയല്ല അത് If I have a great desire but I don't have expectation, എനിക്ക് വലിയ ആഗ്രഹമുണ്ട് പക്ഷേ പ്രതീ ആ, പ്രതീക്ഷയില്ല that's a dream. That's not hope. അതൊരു ഒരു ഒരു സ്വപ്നമാണ് അതൊരു വി- പ്രത്യാശയല്ല God, Christ is our hope. ക്രിസ്തു നമ്മുടെ പ്രത്യാശയാകുന്നു great desire and great expectation വലിയ ആഗ്രഹം വലിയ പ്രതീക്ഷ want you to turn to Hebrews chapter 6 verse 17 എബ്രായ ലേഖനം ആറിൻ്റെ 17 It says, Take hold of the hope set before us. This is verse 18 says, Take hold of the hope set before us. ആറിൻ്റെ പതിനേഴ് just go to eighteen first നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുള്ള പ്രത്യാശയെ മുറുകെ പിടിച്ചു കൊള്ളുവാൻ നാം ഇവിടെ വായിക്കുന്നു okay so what is this hope and and how can we take hold of it എന്താണ് ഈ പ്രത്യാശ നമുക്ക് ഇത് എങ്ങനെ മുറുകെ പിടിക്കാൻ കഴിയും let's look at verse 19 what is this hope എന്താണ് ഈ പ്രത്യാശ 19 വചനം നമുക്ക് നോക്കാം it says this hope uh, enters into the veil. Go ahead. No, the, the verse after this. I mean, just look at, at yeah, look at verse 20. Verse 20. Okay. So, what is this hope? This hope is that just as Jesus went before me, I can go after him, I can follow him, I can be like ഈ- Jesus. ഈ പ്രത്യാശ എന്താണ് മഹാപുരോഹിതനായി മുമ്പേ കൂട്ടി നമുക്ക് വേണ്ടി പ്രവേശിച്ച ക്രിസ്തു പോയതുപോലെ നമുക്കും അവൻ്റെ ആ, കാൽച്ചുവടുകൾ പറ്റി മുമ്പോട്ട് പോകാം Brothers and sisters, just think about that. What a wonderful hope it is. I can be like Jesus. What an awesome, wonderful hope that is. എത്ര മനോഹരമായ ആ, ഒരു പ്രത്യാശയാണ് എനിക്കും നമ്മൾക്ക് ഓരോരുത്തർക്കും ക്രിസ്തുവിനെ പോലെയാകുവാൻ സാധിക്കും He has gone away. I can go that way. കർത്താവ് ഇതാ മുമ്പേ പോകുന്നു എനിക്ക് അവൻ്റെ പുറകെ നടക്കുവാൻ സാധിക്കും Okay. Um, let's look at verse uh, 17. പതിനേഴാമത്തെ വാക്കുകൾ നമുക്ക് വചനം നമുക്ക് നോക്കാം So it says there are two reasons why we should take hold of this hope. ഈ ഇപ്പം നമ്മൾ കേട്ട ഈ പ്രത്യാശയെക്കുറിച്ച് ആ, രണ്ട് രണ്ട് കാരണങ്ങൾ നമുക്ക് ഇതുകൊണ്ട് നമുക്ക്, ആ, മുറുകെ പിടിക്കാം Okay. It says, number one, God has said it. ഒന്ന് ദൈവം ഇത് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു if God says something it is sure he will do it ദൈവം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം അത് നിശ്ചയമായും ചെയ്യും but God didn't just say ദൈവം പക്ഷേ ചുമ്മാ പറയുക മാത്രമല്ല ദൈവം ചെയ്യുന്നത് Here we see the heart of God. ഇവിടെ നമുക്ക് ദൈവത്തിൻ്റെ ഹൃദയം ഈ വാക്കിൽ കാണുവാൻ സാധിക്കും If God says it, that should be enough. He's God. ദൈവം പറയുകയാണെങ്കിൽ അത് മതി കാരണം ഇത് പറഞ്ഞിരിക്കുന്നത് ദൈവമാണ് But it says that desiring even more to show the heirs of the promise the unchangeableness of his purpose. That is uh, verse 17. അതുകൊണ്ട് ദൈവം വാഗ്ദത്വത്തിൻ്റെ അവകാശികൾക്ക് തൻ്റെ ആലോചന മാറാ മാറാത്തത് തൻ്റെ ആലോചന മാറാത്തതെന്ന് അധികം സ്പഷ്ടമായി കാണിപ്പാൻ ആഗ്രഹിച്ച് ഒരു ആണയാലും ഉറപ്പ് കൊടുത്തു think of it like this this your father ഇത് എൻ്റെ പിതാവാണ് എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കുക ഹിസ് ഓൾസോ ഗോഡ് പക്ഷേ പിതാവ് ദൈവമാണ് and his his heart is burning with love towards me നമ്മുടെ നമ്മളോടുള്ള സ്നേഹത്താൽ പിതാവിൻ്റെ ഹൃദയം എരിയുന്നു saying you can be like Jesus ആ സ്നേഹമുള്ള ഹൃദയത്തിൽ പിതാവ് നമ്മളോട് പറയുന്നു നിനക്കും ക്രിസ്തുവിനെ കർത്താവിനെ പിൻ പിന്തുടരാൻ പറ്റും യു ഡോണ്ട് ബിലീവ് മീ നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നില്ലേ I am speaking to I am your father I am God ഞാൻ ഞാൻ നിങ്ങളുടെ പിതാവാണ് ഞാൻ ദൈവം നിങ്ങളുടെ പിതാവാകുന്നു ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു you must believe me desiring greatly that you must believe me i promise you am swearing to you with a great promise with an oath You can be like Jesus. നിങ്ങൾ എന്നെ വിശ്വസിക്കണമെന്നുള്ള അതിയായ ആഗ്രഹത്തോടെ നിങ്ങളുടെ പിതാവ് നിങ്ങളോട് പറയുന്നു നിങ്ങൾക്ക് ക്രിസ്തുവിനെ പോലെയാകുവാൻ സാധിക്കും This is the love of the Father. He wants to give us, He wants to give us this grace. He ഈ wants ഈ to give us കൃപ this life. നിങ്ങൾക്ക് തരുവാൻ അത്യധികമായിട്ട് നമ്മുടെ പിതാവായ ദൈവം ആഗ്രഹിക്കുന്നു Okay? So God has said it, and He promised with an oath that He will do this for me. ദൈവം ഇത് നമ്മളോട് പറഞ്ഞിരിക്കുന്നു ഈ ദൈവം നമുക്കിത് ശപഥം ചെയ്തിരിക്കുന്നു Yeah, so verse it says that we should have strong encouragement to take hold of this hope set before us. Verse 18. Strong consolation is encouragement. Strong encouragement to take hold of the hope that is ഈ- set ഈ before us. പ്രത്യാശയെ വളരെ ആ, വളരെ ശക്തമായ വിശ്വാസത്തോടുകൂടെ ആ, പിടി ആ, പിടിക്കുവാൻ നമ്മളെ ആ, ഉത്സാഹിപ്പിക്കുന്നു See, we know that Bible says about Satan that he's a thief. He comes to steal, kill and destroy. സാത്താനെ കുറിച്ച് വേദപുസ്തകം പറഞ്ഞിരിക്കുന്നു മോഷ്ടിക്കാനും നശിപ്പിക്കുവാനും കൊല്ലുവാനുമായിട്ട് കള്ളൻ വരുന്നുവെന്ന് he wants to steal this hope ഈ ഈ പ്രത്യാശ മോഷ്ടിക്കുവാനാണ് കള്ളൻ വരുന്നത് okay and he has a he has a you know somebody who's helping him that is our flesh ഈ ഈ സാത്താനെ സഹായിക്കുവാൻ നമ്മുടെ ജഡം ഉണ്ട് in the Bible if you look for the word hopeless, who says who says that the situation is hopeless? Let's look for a verse that says ഈ വേദപുസ്തകത്തിൽ ഹോപ്പ്ലെസ് പ്രതീക്ഷയില്ലാത്തത് ആ ആ ഒരു വാക്ക് ആരാണ് പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം Jeremiah chapter eighteen verse twelve യരമ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ പതിനെട്ട് പന്ത്രണ്ട് ഈ വാക്കുകൾ എവിടെ നിന്നാണ് വരുന്നത് എന്ന് നമുക്ക് നോക്കാം ഹോപ്പ്ലെസ് പ്രതീക്ഷയ്ക്ക് വകയില്ലാത്തത് So, so Jeremiah is speaking to the people of Israel over there. യരമ്യ പ്രവാചകൻ അവിടെ ഇസ്രായേലിയ ജനങ്ങളോട് പറയുന്നു He says, Turn back from your evil ways. Okay? 16 verse. That's, that's in verse uh, 11, 16, 11, uh, sorry, 18. Jeremiah 18, 11. Sorry. Okay, so he says, Turn back from your evil ways. നിങ്ങളുടെ ദുഷ്ട ദുർമാർഗം വിട്ട് തിരിഞ്ഞ് നടക്കുവിനെന്നാണ് അവരോട് പറഞ്ഞത് And the father is saying, Turn from your ways and come to me. I have promised that you can be like Jesus. പിതാവ് പറയുന്നു നിങ്ങളുടെ വഴികൾ വിട്ട് നിങ്ങൾ തിരിച്ച് തിരികെ എൻ്റെ അടുത്തേക്ക് വരുവിൻ നിങ്ങൾക്ക് ക്രിസ്തുവിനെ പോക പോലെ ആകുവാൻ സാധിക്കും ആൻഡ് ദർ റെസ്പോൺസസ് ഇതായിരുന്നു അവരുടെ പ്രതികരണം സോറി ഇറ്റ്സ് ഹോപ്ലെസ് ഓ ഇത് വെറുതെയാണ് ഇത് നടക്കാൻ പോകുന്ന ഇത് ഞങ്ങളുടെ ഇങ്ങനെയാണ് അവർ പറഞ്ഞത് ഓ ഇത് വെറുതെ ഒരു പ്രതീക്ഷയും ഇല്ലാതെ ഇറ്റ് ഹോപ്ലെസ് എന്തുകൊണ്ടാണ് അവിടെ ഒരു പ്രത്യാശ ഇല്ലാതിരുന്നത് We are going to follow our own plans. ഞങ്ങൾ ഞങ്ങളുടെ വഴിക്ക് തന്നെ നടക്കാൻ പോവുകയാണ് Each of us will act according to the stubbornness of his evil heart. നമ്മുടെ ഞങ്ങളുടെ ഹൃദയത്തിലെ ദുഷ്ട ഹൃദയത്തിന്റെ ശാഠ്യം അനുസരിച്ച് ഞങ്ങൾ നടക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് Yeah, the imaginations of my evil heart, എ- I want to walk along that. way. എൻ്റെ പൈശാചിക ഈ ഹൃ- ദുഷ്ടഹൃദയത്തിലെ ആ, ചിന്തകൾ അനുസരിച്ച് ഭാവനകൾ അനുസരിച്ച് നടക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് See, if you say that you are fooling yourself you are listening to the lies of the ഇങ്ങനെയാണ് നിങ്ങളുടെ മനസ്സിലുള്ള ചിന്തയെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ വഞ്ചിക്കുകയാണ് കാരണം ഇത് സാത്താൻ്റെ വാക്കുകളാണത് ഗോഡ് ഈസ് കോളിംഗ് യു ദൈവം നിങ്ങളെ വിളിക്കുന്നു the almighty God the maker of heaven and earth ദൈവം സർവശക്തനായ ദൈവം ഇതാ നിങ്ങളെ വിളിക്കുന്നു He's calling you as a father. He's saying, I will surely do it. I am promising you I will do it. സർവശക്തനായ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും ദൈവം ആ, വിളിക്കുന്നു ഞാൻ ഞാനിത് നിങ്ങൾക്ക് ചെയ്യുമെന്ന ഉറപ്പോടെ ദൈവം നിങ്ങളെ വിളിക്കുന്നു See, Satan will say that, oh, yeah, he will destroy my expectation. He'll say, You, you think God is going to give you? സാത്താൻ നമ്മുടെ ഈ പ്രതീക്ഷ നശിപ്പിക്കാൻ വന്ന് നമ്മളോട് ചോദിക്കും ഇത് നിങ്ങൾക്ക് നിനക്ക് തരുമെന്ന് നീ ആ, കരുതുന്നുണ്ടോ all the people you think going to give you എല്ലാരെയൊക്കെ ഒഴിച്ച് നിനക്ക് ദൈവം തരുമെന്ന് ശരിക്കും ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നുണ്ടോ God has promised. ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുന്നു He will not lie. ദൈവം ഒരിക്കലും നുണ പറയുകയില്ല It's so simple. വളരെ ലളിതമായ ഒരു കാര്യമാണ് As a father gives good gifts. പിതാവ് നല്ല ദാനങ്ങൾ കുഞ്ഞുങ്ങൾക്ക് നല്ല ദാനം നൽകുന്നത് My God will give it to me. എൻ്റെ ദൈവം എനിക്കിത് നൽകും He wants to destroy our desire. നമ്മുടെ ആ, ദുഷ്ട ആഗ്രഹങ്ങൾ ആ, നശിപ്പിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു He'll say, Oh, this is a very tough life. Sorry ആ, നമ്മുടെ ആ, ആഗ്രഹങ്ങൾ നശിപ്പിക്കുവാൻ സാത്താൻ ആ, ആഗ്രഹിക്കുന്നു He'll say, This is a very tough life. You will be sad. You will be miserable. സാത്താൻ നമ്മളോട് പറയും ഓ ഇത് നീ പ്രതീക്ഷിക്കുന്ന പോലെയല്ല ഇത് വളരെ കഷ്ടപ്പാട് നിറഞ്ഞ ഒരു ജീവിതമാണ് He's a liar. You have to tell him that. He's a liar. God loves me. Nobody loves me like God loves me. ദൈവം സാത്താൻ ഒരു നുണയനാണ് ദൈവം സ്നേഹിക്കുന്നത് പോലെ എന്നെ ആരും സ്നേഹിക്കുന്നില്ല എന്ന് സാത്താനോട് നാം പറയണം he gave his life for me അവൻ തന്റെ ജീവിതം എനിക്ക് വേണ്ടി തന്നു he has a life full of blessing for me അവൻ ജീവിതം മുഴുവനുമുള്ള അനുഗ്രഹം എനിക്ക് അവൻ കരുതിയിരിക്കുന്നു നോട്ട് സ്റ്റീൽ മൈ ഹോപ്പ് നിനക്ക് എൻ്റെ പ്രത്യാശ മോഷ്ടിക്കുവാൻ നിനക്ക് സാധ്യമല്ല see the the Bible talks about a veil. Okay, there's in in verse I think 19. ഒരു മുഖപടത്തെക്കുറിച്ച് വേദ പുസ്തകം പറയുന്നു പത്തൊമ്പതാമത്തെ വചനം sorry this is Hebrew six nineteen Hebrew എബ്രായർ ആറ് പത്തൊമ്പത് And it talks about Hebrews 6:19 says this hope is an anchor of the soul. ഈ ഈ പ്രത്യാശ നമുക്ക് ഒരു ഒരു ആത്മാവിന്റെ നങ്കൂരം എന്ന് നാം ഇവിടെ വായിക്കുന്നു See, if, if I drop an anchor, that means the ship is not going to go anywhere. ഇതാ ഞാനിവിടെ ഒരു നങ്കൂരം ഇട്ടിട്ടുണ്ടെങ്കിൽ ഈ ഈ കപ്പൽ ആ, അങ്ങോട്ടോ ഇങ്ങോട്ടോ ആ, മ- പോവുകയില്ല See, maybe up till now my life was like that. You know, my ship is going here and going there. ഒരുപക്ഷെ ഇതുവരെ നമ്മുടെ ജീവിതം അങ്ങനെയായിരിക്കാം ആ, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ആ, ചാഞ്ചാടിക്കൊണ്ട് ഇരിക്കുന്ന പോലെ But this hope that we have in Jesus is an anchor. It will stop my ship from going here and there. പക്ഷേ ഈ ക്രിസ്തുവിലുള്ള ഈ ഈ പ്രത്യാശ അങ്ങോ ഈ ഇതൊരു നങ്കൂരം പോലെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉലയുന്നതിൽ നിന്ന് നമ്മളെ പിടിച്ചു നിർത്തുവാൻ സാധിക്കും God has promised, God loves me. ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്നു ദൈവം എന്നെ സ്നേഹിക്കുന്നു And it says this hope enters into the veil. ഇവിടെ ഈ ഈ പ്രത്യാശ ഈ മുഖപടത്തിന് മൂടുപടത്തിനകത്ത് തിരശ്ശീലേക്ക് അകത്തേക്ക് കടക്കുന്ന ഒരു പ്രത്യാശയാണെന്ന് നാം വായിക്കുന്നു see the veil is a flesh നമ്മുടെ ജഡം ആണ് ഈ തിരശ്ശീല when we look at ourselves we can only see oh i have always been like this it's been like this forever my father was like this that's all we can see നമ്മൾ നമ്മളിലേക്ക് തന്നെ നോക്കുമ്പോൾ നമുക്ക് ഇത് മാത്രമേ കാണാൻ കഴിയുള്ളൂ അയ്യോ ഇത് ഇങ്ങനെ തന്നെ ആയിരുന്നു എൻ്റെ ശരീരം അങ്ങനെയാണ് നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ it's been like this for so many years വർഷങ്ങളായി അനേക വർഷങ്ങളായി ഞാൻ ഇങ്ങനെ തന്നെയായിരുന്നു you look through that veil Jesus is there he went through that ഇതാ നിങ്ങൾ ആ തിരശ്ശീലേക്ക് അകത്തേക്ക് നോക്കുവിൻ ക്രിസ്തു അവിടെയുണ്ട് yeah this hope is something that pierces the veil ഈ പ്രത്യാശ നമ്മുടെ ജഡത്തെ മുറിച്ചു കടക്കുന്നതാകുന്നു Jesus went that way he had a flesh just like us but he went that way ഇതാ നമ്മളെ പോലെ അതേ സമാ നമ്മുടെ പോലുള്ള ജഡത്തിൽ വന്ന് ക്രിസ്തുവും ഈ പ്രത്യാശയാൽ ഇത് ഈ ഇത് മുറിച്ചു കടന്നു am not at the curtain I am at Jesus Jesus is beyond that curtain ഞാൻ ഇനി മുതൽ തിരശ്ശീലയ്ക്കല്ല ഞാൻ നോക്കാൻ പോകുന്നത് തിരശ്ശീല മുറിച്ചു കടന്ന ക്രിസ്തുവിനെയാണ് ഞാൻ നോക്കുവാൻ is come and follow me ആ ക്രിസ്തു എന്നെ വിളിക്കുന്നു നീ വന്ന് എന്നെ പിന്തുടരുക you you come and follow me you you are the one I am അതെ ഞാൻ ഞാൻ ഇത് നിന്നോട് തന്നെയാണ് പറയുന്നത് സംശയിക്കേണ്ട നീ വന്ന് എന്നെ പിന്തുടരുവൻ എന്ന് പറയുന്നത് This is a hope that we have. ഈ ഈ പ്രത്യാശയാണ് നമുക്കുള്ളത് We can follow him. നമുക്ക് കർത്താവിനെ പിന്തുടരാൻ സാധിക്കും He's the one who's calling us. നമ്മളെ വിളിക്കുന്നത് ആ, നമ്മുടെ കർത്താവാണ് He will surely do it. ഇവൻ ആ, അവനത് നി- നിശ്ചയമായും അത് നിവർത്തിക്കും Uh, Hebrews chapter 10, verse 23. Just let's read that verse and end it. Hebrew പത്ത് ഇരുപത്തിമൂന്ന് ഈ വചനങ്ങൾ നമുക്കൊന്ന് വായിക്കാം Yeah, so the profession of our faith or the confession of our hope, let us hold fast. ഇത് നമുക്ക് നമ്മുടെ പ്രത്യാശ നാം മുറുകെ പിടിക്കാം വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനല്ലോ See, when we hold fast to Jesus, this is one more thing that we have to do. We have to hold fast to the confession of our faith. നമ്മൾ ക്രിസ്തുവിനെ പിടിക്കുമ്പോൾ നമുക്കുള്ള ഈ പ്രത്യാശയുടെ കൺഫഷൻ ഏറ്റുപറച്ചിൽ നമ്മൾ ഇതും നമ്മൾ മുറുകെ പിടിക്കണം Jesus is faithful and he has promised. യേശു വിശ്വസ്തനാകുന്നു അവൻ ഇത് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു Amen. ആമേൻ